പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമസ്കാരത്തെ കൃത്യപ്പെടുത്തുകയും അതിൻ്റെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ചിട്ട നിലനിർത്തുകയും സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് റമദാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ആത്മാവും രണ്ടാമത്തത് ശരീരവും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നു നമ്മൾ ഓരോരുത്തരും അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ശരീരമല്ലല്ലോ പ്രധാനം നമുക്കൊരാത്മാവുണ്ട് അതാണ് എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുകയും അനുഭവിക്കുകയും വ്യത്യസ്ത രീതിയിൽ വിഷയങ്ങളെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹൃദയമാണ് അല്ലെങ്കിൽ ആത്മാവാണ് അപ്പം വിശന്നാൽ ഭക്ഷണം കഴിക്കണം അത് ശരീരത്തിനുള്ളതാണ് ദാഹിച്ചാൽ വെള്ളം കുടിക്കണം അതും ശരീരത്തിനുള്ളതാണ് ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കണം ഇതൊക്കെ ശാരീരികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷണം കഴിച്ചാലേ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കൂ അത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമമാണ് ഒരു നിർണയമാണ് ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കണം അതും ശരീരത്തിന് വേണ്ടി നമ്മൾ നിർവഹിച്ചു കൊടുക്കേണ്ടതാണ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അതിനാവശ്യമായ വിശ്രമം കൂടി നൽകണം വിശ്രമം മാത്രം ഒരു തൊഴിലല്ല അവയവങ്ങളെയൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അതേസമയം എന്താണ് ഈ ആത്മാവ് ഒരാൾ അടിച്ചു നമ്മളെ ഒരാൾ അടിച്ചു ആ അടിക്ക് രണ്ട് തരത്തിലുള്ള പ്രതി പ്രതികരണങ്ങൾ ഉണ്ടാകും ഒന്ന് വേദനയുടെ ശരീരത്തിൽ വേദനയായതുകൊണ്ട് നമ്മൾ പുളയുകയും അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയൊക്കെ ചെയ്യും അതേസമയം ആ അടി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ അടി വേദന കുറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഒരു അപമാനമുണ്ട് ഒരു സഹിക്കാൻ കഴിയായിക വല്ലാത്ത ഒരു നിരാശ അത് ശരീരത്തെയല്ല ബാധിക്കുന്നത് അതെവിടെയാണ് കൊള്ളുന്നത് നിങ്ങളുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടം സന്തോഷം ആശകൾ ആഗ്രഹങ്ങൾ ഇതെല്ലാം രൂപപ്പെടുന്നതും അടക്കി ഒതുക്കി വെക്കുന്നതുമൊക്കെ എവിടെയാണ് അതാണ് ആത്മാവ് എന്നാണ് ഞാൻ പറയുന്നത് സ്വപ്നം കാണും സ്വപ്നം ശാരീരികമായ ഒരനുഭവമല്ല ശരീരത്തെ അടിക്കുകയോ ഇടിക്കുകയോ അല്ലെങ്കിൽ സുഖിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അത് ഹൃദയപരമായി നമ്മൾ അനുഭവിക്കുന്നു ചിലർ ഞെട്ടി ഉണരും വല്ലാതെ വെപ്രാളങ്ങൾ കാണിക്കും കാരണം അത് മാനസികമായ ഒരു അനുഭവമാണ് അതാണ് ഹൃദയം ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെയും മറ്റ് വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണില്ല അപ്പം എൻ്റെ മർമ്മതല്ല എന്തിനാണ് നമസ്കാരം നമസ്കാരത്തിൻ്റെ ശാരീരികമായ ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ചില കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഭൗതികമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിന് നല്ല ഒരു മിനിമം ലെവൽ എക്സർസൈസിൻ്റെ ഫലങ്ങൾ നൽകുന്ന ഒരു പ്രവർത്തനമാണ് അഞ്ച് വക്തും പിന്നെ കുറച്ച് സുന്നത്തൊക്കെ നിസ്കരിക്കണമെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വ്യായാമം നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല ശരിക്കും കുറച്ച് അച്ചടക്കത്തിലും വൃത്തിയിലും ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയും ഫിസിക്കലി ശാരീരികമായി തന്നെ നമസ്കാരത്തിൻ്റെ ഭൗതികമായ ഫലങ്ങളുണ്ട് നബിയൊക്കെ നിസ്കരിക്കാൻ നിന്നാൽ അറുപത് ആദ്യം സൂറത്തുൽ ബക്കറ സൂറ ആലിമ്രാൻ ഇതൊക്കെ ഓതി തീർക്കുമാറ് സമയം നമസ്കരിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന രണ്ടും മൂന്നും ജുസും ഒക്കെ ഒരുമിച്ച് നിന്നിട്ട് ഓതും അത് കഴിഞ്ഞിട്ട് പിന്നെ റുക്കുഴലും സുജൂതിലും ഒക്കെ പോകും ഏകദേശം അതിനൊക്കെ തന്നെ തുല്യമായ മിനിമം ഒരു അറുപത് ആയത്തെങ്കിലും ഓതുന്ന സമയം നബി സുജൂതിലും റുക്കുഴലും ഒക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കും കുറച്ചധിക സമയം നിന്ന് നമസ്കരിച്ചിട്ട് എന്നിട്ട് ഏകദേശം അതിന് തുല്യമായ ഒരു ഒരു റുക്കുഴ നിങ്ങൾ ചെയ്യും കുറച്ച് സമയം അധികം റുക്കുഴയിൽ നിൽക്കും അതിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് സമയം അതുപോലെ തന്നെ സുജൂതലും നിങ്ങൾ നിൽക്കുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളുടെ ശരീരത്തിന് എന്തെന്നില്ലാത്ത ഒരു ഒരു ആശ്വാസം ഭൗതികമായിട്ടല്ലേ തന്നെ ശരീരത്തിന് ആകെ കൂടി നിങ്ങളാ നിന്ന് നമസ്കരിച്ചതിൻ്റെ ക്ഷീണം നിങ്ങൾക്ക് ഉണ്ടാവില്ല സുജൂത് നിങ്ങൾക്ക് എണീച്ചാൽ ശരീരം നല്ല ഒരു ഒരു കളിക്കളത്തിൽ ഇറങ്ങി നന്നായി കളിച്ച് വാമപ്പ് ചെയ്തതുപോലെ ശരീരമാസകലം അതിൻ്റെ എല്ലാ നെട്ടും വോൾട്ടും ഒക്കെ ഇളകി ഒരയവ് വന്നതുപോലുള്ള ഒരു ശാരീരികവും മാനസികവുമായ ശരിയായ അനുഭവം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കും എല്ലായ്പ്പോഴും ഒന്നും നടക്കൂല ചില സമയത്തൊക്കെ നടക്കും ഇപ്പൊ ശരീര ശാരീരികമായി കൊണ്ട് തന്നെ ഇനി അതിൽ ഹൃദയതാളങ്ങളെ ഒപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അനുഭൂതിയുടെയും ആനന്ദത്തിൻ്റെയും ഒന്നും അതിരുകൾക്ക് ഒരു പരിധി ഉണ്ടാവില്ല എന്തെന്നില്ലാത്തൊരു ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും അത് ശരീര അത് മാനസികമായ അനുഭവമാണ് ഇപ്പൊ ശരീരത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം ഭൗതികമായ സൗകര്യങ്ങൾ നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ ഭക്ഷണം നമ്മുടെ വീട് നമ്മൾ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഇതൊക്കെ തന്നെയും നമ്മളുടെ ശാരീരികമായ കാര്യങ്ങളെ പൂർത്തീകരിക്കുന്നതിനും സൗകര്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണല്ലോ നിങ്ങളുടെ ആത്മാവ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്നതും അഭിമുഖീകരിക്കുന്നതുമൊക്കെ ഹൃദയമാണ് ശരീരമല്ല അപമാനം അന്തസ് അഭിമാനം സന്തോഷം സങ്കടം ഇതിൻ്റെയൊക്കെ തന്നെ താളക്കയറ്റങ്ങൾ കയറ്റിറക്കങ്ങൾ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനാണ് ഹൃദയത്തിനാണ് ആത്മാവിനാണ് ശരീരത്തിന് ഭൗതികമായ പ്രക്രിയകൾ ചെയ്തുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിനെയും ആത്മാവിനെയും അതിനുള്ള ഭക്ഷണവും അതിനുള്ള വെള്ളവും അതിനുള്ള വ്യായാമങ്ങളും അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം അതിനു വേണ്ടിയുള്ളതാണ് നമസ്കാരം നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും ശരീരത്തെ സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ മാനസിക വികാര വിചാരങ്ങളെയും നന്മയും തിന്മയും കിടന്ന് വിശ്രമിക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ മനസ്സിന്റെ ഘടനക്കനുസരിച്ച് ചിലപ്പോൾ തിന്മ പുറത്തു വരും ചിലപ്പോൾ നന്മ പുറത്തു വരും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഓരോ വിഷയത്തിലും ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ്സുകൾ ഉണ്ടാകും അല്ലെങ്കിൽ അധിക പ്രവണതകൾ ചിലർ കടം വാങ്ങുന്ന പ്രകൃതിയായിരിക്കും കടം വാങ്ങിക്കൊണ്ടേയിരിക്കും അവർ തിരിച്ചു വീട്ടാൻ അത്ര ജാഗ്രത ഒന്നും ഉണ്ടാവില്ല അതൊരു വീക്ക്നെസ്സാണ് കടം വാങ്ങാൻ കടം വാങ്ങണം ചോദിച്ചാൽ കൊടുക്കുകയൊക്കെ ചെയ്യണം അത് വേറെ സംഗതിയാണ് പക്ഷെ കടങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും ലക്ഷണവുമായി ബന്ധപ്പെട്ടതല്ല ഒരാൾ കൈ നീട്ടാൻ തീരുമാനിച്ചാൽ പിന്നെ അള്ളാഹു സുബാനോത്താല ഓന് വേറെ ഒരർത്ഥത്തിൽ ഉയർച്ച കൊടുക്കൂലെന്നാണ് അത് സാമ്പത്തികവും തൊഴിക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് വേറെ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ വേറൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പെണ്ണിനെ കണ്ടാൽ ഏതൊരു പെണ്ണിനെ കണ്ടാലും അതിന് ചുറുക്കുള്ളതോ ചുറുക്കില്ലാത്തതോ ചിത്രത്തിലോ ഫോട്ടോയിലോ സിനിമയിലോ ചാനലിലോ നമ്മുടെ മൊബൈൽ ക്യാമറയിലോ എന്തൊക്കെ ആവട്ടെ പെട്ടെന്ന് അതിൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങും എല്ലാ അതിരുകളും വിട്ടുകൊണ്ട് തന്നെ അതിനെങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ച് രണ്ടാമത് കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമാണ് വേറൊരാൾക്ക് മോഷണം നല്ല മാന്യനാണ് പക്ഷെ സൗകര്യം കിട്ടിയാൽ അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മറ്റേ കക്കണ്ട ആവശ്യമൊന്നും അയാൾക്ക് ഉണ്ടാവില്ല അത് അയാളുടെ ഒരു പ്രവർത്തനമായിട്ട് ബന്ധം അയാൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ പക്ഷെ അതൊരു ഹോബി അതൊരു രസം അതൊരു ഒരു ഒരു വ്യക്തിപരമായ വേറെന്തോ ഒരു പ്രയോഗം ഇനി നടത്തലുണ്ട് ഈ മനഃശാസ്ത്രത്തിലൊക്കെ അങ്ങനെ മറന്നുപോയി ഏതാണെങ്കിലും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും അത് നിയന്ത്രിക്കാൻ അയാൾക്ക് കഴിയില്ല ഇത് മാനസികമായ പ്രശ്നമാണ് ശാരീരികമായ പ്രശ്നമല്ല അത്തരം ഒരു ഘട്ടത്തിൽ അത് മാനസികമായ രോഗമായി വളരുകയും അല്ലെങ്കിൽ മദ്യം ബാക്കിയൊക്കെ മാന്യത ഉള്ള ആളാണ് വളരെ ഉഷാറാണ് നമ്മൾ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം ഒക്കെ കൺട്രോളാണ് പക്ഷെ അയാൾക്ക് സമയത്തിന് സാധനം കിട്ടണം ഒന്നുകിൽ കിടക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ വേറെ അലമ്പൊന്നും ഉണ്ടാക്കൂല കുടിച്ചാൽ പലതരം സ്വഭാവക്കാരുണ്ട് വേറെ ചർച്ചാ വിഷയമാണ് പക്ഷെ അതുകൊണ്ട് സ്വകാര്യമായിട്ട് അയാൾ അത് ഉപയോഗിക്കും ചുരുങ്ങിയത് രാത്രിയെങ്കിലും ഉറക്കെങ്കിലും കിട്ടണമെങ്കിൽ അതൊന്ന് കുടിച്ചാലേ മുമ്പേ ഉറങ്ങാൻ കഴിയുള്ളൂ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ മാനസികമാണ് ശാരീരികമല്ല ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഇതിനെ നിയന്ത്രിക്കാൻ എന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴി എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുക അതിൻ്റെ ശരിയായ രീതിയിൽ നിങ്ങൾ നമസ്കരിക്കുക ശരീരവും മനസ്സിനെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ച് സഹായം തേടുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളും എത്ര വലിയ പ്രശ്നങ്ങളും വലിയ മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെയും കൗൺസിലിംഗ് വിദഗ്ധന്മാരുടെയും കുറ്റാന്വേഷണ വിദഗ്ധന്മാരുടെയും ക്രിമിനൽ സൈക്കോളജി വിദഗ്ധന്മാരുടെയും മുമ്പിലൊന്നും നിങ്ങൾ കടന്നു വരില്ല നിങ്ങൾക്കറിയാലോ നിങ്ങൾ എന്താണെന്നുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിചാരണ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വിഷയങ്ങളെ നിങ്ങൾ സമർപ്പിക്കാൻ സന്നദ്ധമാണെങ്കിൽ അള്ളാഹു സുബാനോ താല നമ്മൾ പോലും ആലോചിക്കാത്ത രീതിയിൽ നമ്മൾ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു എനിക്കിതിനൊക്കെ സാധിക്കുമായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് ഇതൊക്കെ അനുഭവങ്ങളിലൂടെ പല ആളുകളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമസ്കാരം അതിനൊക്കെ പറ്റുന്ന ഏറ്റവും മികച്ച ആയുധമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് ഒരു മതേതര ദർശനത്തിലും ഒരു മതദർശനത്തിലും ഒരു ശാസ്ത്രീയ ഭൗതിക ദർശനത്തിലും ഒരു ആത്മീയ ദർശനത്തിലും മനുഷ്യന്റെ മാനസികമായ സംസ്കരണ ശുദ്ധീകരണ പ്രക്രിയക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഖുർആാനിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വ്യഭിചാരികൾ വ്യഭിചാരം നിർത്തുന്നു മദ്യപാനികൾ മദ്യപാനം നിർത്തുന്നു മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ മോഷണം അവസാനിപ്പിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഓരോ സ്വഭാവങ്ങളെ നിലനിർത്തിയിരുന്ന ആളുകൾ എങ്ങനെയാണ് മാറിക്കൊണ്ടിരുന്നത് പ്രവാചകന്റെ അടുത്തൊക്കെ വന്നിട്ട് ഒരാൾ പറഞ്ഞല്ലോ നബിയെ ഒരാൾ ഭയങ്കര നിസ്കാര എപ്പോഴും നിസ്കരിക്കും പക്ഷേ അയാൾ നേരം കൊടുത്ത് അയാൾ കക്കാൻ പോകും ഇത് രണ്ടും കൂടി എങ്ങനെയാണ് പോവുക നബി തിരുമേനി സല്ലാഹു മറുപടി കൊടുത്തത് ഇന്നഹു എൻഹാഹു രണ്ടിലൊന്നും അവനെ നിർത്തേണ്ടി വരും ഒന്നിക്കലോ അവൻ്റെ നിസ്കാരം അല്ലെങ്കിൽ അവൻ്റെ മോഷണം എന്ന് പറഞ്ഞാൽ നമസ്കാരം കൊണ്ട് അവൻ്റെ മോഷണം അവസാനിക്കും മോഷ്ടിച്ചുകൊണ്ടേ അവന് നമസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇനി നമസ്കരിച്ചുകൊണ്ട് അവനെ മോഷ്ടിക്കാനും കഴിയില്ല അതുകൊണ്ട് രണ്ടിലൊന്നും അവസാനിപ്പിക്കും കാരണം അത് അങ്ങനെയാണ് എങ്ങനെ നിങ്ങൾ ചോദിക്കരുത് ഇത് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ കണക്ഷനാണ് എങ്ങനെയാ ഫാന് കറങ്ങണമെന്ന് ചോദിച്ചാൽ ഞാനങ്ങളും പണിയെടുത്തിട്ടില്ല ഒരു കണക്ഷൻ ഉണ്ട് വൈദ്യുതിയിട്ട് ജനറേറ്ററുമായിട്ട് സ്വിച്ച് ഇട്ടാൽ മൂപ്പര് കറങ്ങും അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുള്ള വഴിയാണ് നമസ്കാരം നമ്മുടെ ശാരീരികവും മാനസികവും വികാരപരവുമായ പ്രവർത്തനങ്ങളിൽ നമ്മളറിയാതെ പടച്ച റബ്ബ് ഇടപെടുകയും നമ്മളുടെ വൈകല്യങ്ങളെ നമ്മളുടെ പ്രശ്നങ്ങളെ അള്ളാഹു നമ്മളറിയാതെ നീക്കിക്കളയുകയും ചെയ്യുന്ന മനോഹരമായൊരു ഘടന നമസ്കാരം കൊണ്ട് എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയും ഇബിന് മസൂദ് അള്ളാൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട് അന്ന റജുലൻ അസോബമിൻ ഇമ്രാഅത്തിൻ കുബലത്തൻ ഒരു ചങ്ങായി വന്നിട്ട് ഒരു പെണ്ണിനെ ചുംബിച്ചു ഒരു പെണ്ണിനെ ചുംബിച്ചു നബിയ സല്ലല്ലാഹു അലൈഹി വസ്ലം അയാൾ നബിന്റെ അടുത്ത് വന്നു ഫഹബറഹു എന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു ഞാനും നിങ്ങളും പറയില്ലട്ടോ നമുക്കങ്ങനെ പറയാൻ പറ്റിയ ആളുമില്ല നമ്മളെന്നെ പറയില്ല കാരണം അഭിമാനം അപമാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ ആരെടുത്തെങ്കിലും ചെന്നിട്ട് പറയൂ ഒരിക്കലും പറയില്ല പറയാൻ പറ്റിയ ആളുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ് മതക്കാരടുത്തും രാഷ്ട്രീയക്കാരടുത്തും ഒന്നും പറയാൻ പറ്റില്ല കാരണം വരെ അതിനെക്കാണോ വലിയ പുള്ളികളാണ് പിന്നെ ആരോടാ പറ പറയുന്ന ആള് ഇത് ഇതിനെ ഏറ്റെടുക്കാൻ മാത്രമുള്ള ധാർമ്മികമായ പവറുള്ള ഒരാളാണല്ലോ എങ്ങനെയല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി അതുകൊണ്ട് ഇയാളെ റസൂലിനെടുത്തിട്ട് വന്ന് പറയാം ഫത്ത നബി അള്ളാഹു അഹ്ബറഹു റസൂലെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് അൻസലല്ലാഹു തആല ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയ വഖ്ബി സ്വലാത്ത തറഫൈ നഹാറ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത് സഹോദര നമസ്കാരം നിലനിർത്ത് നമസ്കാരത്തെ നില തോന്നുമസ്കരിക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത് നമസ്കാരത്തെ വ്യവസ്ഥാപിതമായി നിലനിർത്ത് തറഫൈ നഹാറ ദുലഫം മിനൽ ലൈൽ പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഫർദ് നമസ്കാരത്തിനെ കുറിച്ച് തന്നെ ഈ പറയുന്നത് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത് ചീ തീർച്ചയായും ദുഷിപ്പുകളെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെ ഈ നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ ആ ചെയ്ത പ്രവർത്തനം അന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല കൂടി അത് ശുദ്ധീകരിക്കപ്പെടും ഫക്കാല റസൂൽ അപ്പോൾ അയാൾ റസൂലിനോട് ചോദിച്ചു അലേ ഹാദായ റസൂലല്ല അല്ല റസൂല ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണോ എന്റെ കാര്യത്തിൽ മാത്രമാണോ ഖാലി ജമിയ ഉമ്മത്തി കുല്ലഹിൻ റസൂലല്ലാഹു സല്ലാ അലൈഹി സ്വലം പറഞ്ഞു അല്ല എൻ്റെ ഉമ്മത്തിൻ്റെ മൊത്തം സംഗതി തന്നെ ഇങ്ങനെയാണ് എല്ലാം ഇങ്ങനെയാണ് ഇമാ ബുഖാരി റിപ്പോർട്ട് ചെയ്ത അനസറതി അള്ളാഹുനു പറയാ ജാ റജുലൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ അടുത്ത് വേറൊരാൾ വന്നു യാ റസൂലല്ലാ അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ റസൂലെ ഞാൻ പരിധി വിട്ടു അള്ളാഹുവിന്റെ ഹദ്ദ് വിട്ട് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്താ പ്രവർത്തിച്ചെന്ന് അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ ഞാൻ ഒരു അള്ളാഹുവിന്റെ നിയമത്തെ അതിരവിട്ട് ഞാൻ ചെയ്തിരിക്കുന്നു അലയ്യ അതുകൊണ്ട് ഖുർആാനിനെ എന്റെ മേലെ നടപ്പിലാക്ക് എന്താണോ ഖുർആാനിന്റെ ശിക്ഷ അത് എന്റെ മുകളിൽ നടപ്പിലാക്കണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹദറത്തെ വസല്ലം ബാങ്ക് കൊടുത്തു പ്രവാചകനും ഈ പറഞ്ഞ ആളുകളൊക്കെ നിസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ സന്ദർഭത്തിൽ ഇന്നി ഹദ്ദൻ ഫ അഖിം ഫിയ ഇയാള് വീണ്ടും വരികയാണ് ഇതിലൊക്കെ വേറെ മനഃശാസ്ത്രപരമായ കുറേ കാര്യങ്ങളുണ്ട് എങ്ങനെയെങ്കിലും നിസ്കാരം കഴിഞ്ഞ് ഏതാനും റസൂലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല തടി എടുക്കാലോ ആരാപ്പത് കാണാൻ പോണത് ഇനിയിപ്പോൾ എവിടെയും പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പോയാലോ റസൂലിന്റെ അടുത്ത് പറഞ്ഞ് റസൂൽ ശ്രദ്ധിച്ചില്ല മൂപ്പർക്ക് വേണമെങ്കിൽ തടിയെടുക്കാമായിരുന്നു പക്ഷേ അസര നമസ്കാ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം വീണ്ടും റസൂലിന്റെ അടുത്ത് വന്നു പ്രയോഗങ്ങൾ പോലും വളരെ അർത്ഥവത്ത അള്ളാഹുവിന്റെ നിയമം എന്റെ മുകളിൽ നടപ്പിലാക്കിയാലും അള്ളാഹുവിന്റെ പ്രവാചകരെ കാലഹൽ ഹലർത്ത റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്റെ കൂടെ സ്കരിക്കാനുണ്ടായിരുന്നോ നീ എന്റെ കൂടെ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഖാല നഅം ഖാല ഖദ് അത് മതിയടോ നിനക്ക് ഇനി വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല നിന്റെ നമസ്കാരം കൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അതിലപ്പുറമുള്ള മറ്റു പരിഹാരങ്ങൾ നീ അന്വേഷിക്കേണ്ട കാര്യമില്ല നിന്റെ സഹോദരന്മാരെ ഇതിനെ തെറ്റായി വായിക്കരുത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോയി രണ്ടരക്കാലത്ത് നിസ്കരിച്ച ആ പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി തീരും ഇതല്ല ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥവും ഹൃദയം നിറഞ്ഞതുമായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ശുദ്ധീകരിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു മനുഷ്യന്റെ തൗബയും ഇസ്തിഹഫാറും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന അല്ലാതെ ഇത് ചെയ്യാനുള്ള ഒരു ന്യായം കണ്ടെത്താൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക എന്നിട്ട് പോയിട്ട് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക എന്നിട്ട് പിന്നെയും പോയിട്ട് രണ്ടരക്കാലത്ത് ചെയ്യുക നിസ്കരിക്കുക ഈ ഒരു അവസ്ഥയെക്കുറിച്ചല്ല പ്രവാചകനെ പഠിപ്പിക്കുക മറിച്ച് നമസ്കാരത്തിന് ഇങ്ങനെ ഒരു കരുത്തുണ്ട് നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ പെരുമാറ്റത്തെയും നിങ്ങളുടെ കുറ്റകൃത്യങ്ങളെയും ഒക്കെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തന്നെ ശുദ്ധീകരിക്കാനും ശരിപ്പെടുത്താനുമുള്ള ശേഷി നിങ്ങൾ നമസ്കരി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തിനുണ്ട് എന്നാണ് നബി തിരുമേനി സല്ലാഹു അലൈഹി സ്വലം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ എന്ത് നമസ്കാരം എന്ന് മനസ്സിലായല്ലോ കുറച്ച് ഇനിയും പഠിക്കണം വേറെ കുറെ ഇപ്പൊ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമസ്കാരം എന്ന് പറയുന്നത് അതുപോലെ നമസ്കാരം പോലെ നമ്മളുടെ ഹൃദയത്തിലേക്ക് നേർക്കുനേരെ കയറി നോമ്പുണ്ട് നോമ്പിനും അതിന് ഒരു ശേഷിയുണ്ട് പക്ഷെ അതൊരു മാസം മാത്രമേ നടക്കുള്ളൂ എല്ലാ സമയത്തും നടത്താൻ പറ്റിയൊരു ഏർപ്പാടല്ല നോമ്പ് എന്ന് പറയുന്നത് അധ്വാനവും സാമ്പത്തികവും കുടുംബവും തൊഴിലും സാമൂഹിക ചുറ്റുപാടുകളും എല്ലാ സമയവും നോമ്പിന് പറ്റിയതല്ല പക്ഷേ നമസ്കാരം ഏതൊരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അങ്ങനെയാണല്ലോ ആർക്കും നിസ്കരിക്കാതിരിക്കാൻ ഒരു ന്യായമില്ല ഒരു ന്യായമില്ല വിശ്വാസിയെ ഒരു മനുഷ്യന് ഷഹാദത്ത് കലിമ ചെല്ലിയതിന് ശേഷം മുസ്ലിമായി അംഗീകരിക്കണമെങ്കിൽ അവൻ നമസ്കാരം കൊണ്ട് ആദ്യം അതിനെ സാക്ഷ്യപ്പെടുത്തണം നിസ്കരിക്കാത്തവൻ കാഫറാണെന്ന് നിസ്കരിക്കാത്തവൻ ഫാസക്കാണെന്ന് നമസ്കരിക്കാത്തവൻ ലോലിമാണെന്ന് അസ്സലാത്തു ഇമാദുദ്ദീൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ തൂണാണ് നമസ്കാരം എന്ന് പറയുന്നത് ശരീരത്തിൽ നട്ടല്ല പോലെ ശരീരത്തിൽ നിന്ന് നട്ടല്ല പോയാൽ എന്താ സംഭവിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു പണിയും ചെയ്യാൻ കഴിയൂല എന്നതുപോലെ ദീനിന്റെ നട്ടല്ലാണ് നമസ്കാരം ഫമൻ തറക്കഹ ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന്റെ ദീനിനെ അവൻ പൊളിച്ചിരിക്കുന്നു ദീനിനെ അവൻ പൊളിച്ചിരിക്കുന്നു നിസ്കരിക്കാത്ത ആളുണ്ടോ നിങ്ങളിൽ പണ്ഡിതന്മാർക്ക് വലിയ ചർച്ചയൊക്കെ ഉണ്ട് കാരണം ഇത് കുഫറ മുസ്ലിം കുഫറായാൽ കാഫറായാൽ പിന്നെ അവനെ കൊല്ലണമെന്ന് നമസ്കരിക്കാത്തവനെ വധിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം നമസ്കരിക്കാത്തവനെ വധിക്കണമെന്ന് ഫറദ് നമസ്കരിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ വധിച്ചു വധിക്കൽ തന്നെ അവന് നല്ല കാരണം പിന്നെ നിസ്കരിക്കാതെ ബോഡിയേക്കാൾ നല്ലത് വധിക്കപ്പെട്ട ആള് തടിയെടുത്ത് കഴിച്ചിലായി പോയിക്കോളും കാരണം നമസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അടിമ അവന്റെ ഉടമയോട് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് നന്ദികേടനാണ് അറബിയിൽ കുഫർ എന്ന് പറയാം ധിക്കാരെന്ന് പറയുക അപ്പൊ നമസ്കരിക്കാതിരിക്കുന്നത് കുഫറ ആരെങ്കിലും നമസ്കാരത്തെ പൊളിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ തൂണിനെ അവൻ പൊളിച്ചിരിക്കുന്നു നട്ടല് ഒളിഞ്ഞവനെ പോലെയാണ് പിന്നെ ഇട്ട് ഒരു പ്രവർത്തനം നടത്താൻ പറ്റും കുഴഞ്ഞ അവിടെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവൻ്റെ ദീന കുഴഞ്ഞ് കിടക്കേയിരിക്കുന്ന ഒന്നും ഒന്നും ശരിപ്പെട്ടിട്ടുണ്ടാവില്ല എവിടെയും ഒരു ഗുണം അതിനുണ്ടാവില്ല ഫമൻ തറക്കഹ ഫഖദ് കഫറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും ഒരു മുസ്ലിമും തമ്മിലുള്ള കരാർ അവൻ നമസ്കരിക്കുമെന്നുള്ളതാ ഞാനും അവനും തമ്മിലുള്ള കരാർ നമുക്കൊക്കെ അള്ളാൻ റസൂലിന് ഇഷ്ടല്ലേ റസൂലിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പ്രവാചകന്റെ സ്വലാത്ത് പ്രവാചകന്റെ മീലാദ് പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ സംഗതികളും വളരെ പ്രധാനപ്പെട്ടതാ ആ പ്രവാചകൻ പറയാ ഞാനും അവരും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരാറ് നമസ്കരിക്കുമെന്നുള്ളതാ ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ അവൻ കാഫറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ വായിക്കണം അതൊക്കെ പറ്റുമെങ്കിൽ പ്രവാചകന്റെ ചരിത്രമുള്ള പുസ്തകങ്ങളിലൊക്കെ മരണത്തിന്റെ ഒരാഴ്ച വിശദീകരിക്കുന്ന മനോഹരമായ രംഗങ്ങളുണ്ട് ഓരോ ദിവസവും റസൂൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് പനിച്ച് തലവേദനിച്ച് ഇടക്കിടക്ക് ബോധരഹിതരായി എഴുന്നേൽക്കാൻ കഴിയാതെയൊക്കെ പ്രവാചകൻ വീടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രവാചകനെ കാത്തിരിക്കുകയാണ് സഹാബത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ പ്രവാചകന്റെ വീട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു എറ ആയിഷ ബീവിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ നേരെ അതിന് ഈ ഇതിലേക്ക് ഇങ്ങോട്ട് കാലെടുത്ത് വെക്കാം വീട്ടിലേക്ക് പക്ഷേ പ്രവാചകന് വരാൻ സാധിക്കണില്ല പക്ഷെ പ്രവാചകന്റെ മനസ്സ് ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രവാചകനെ പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല രോഗമുള്ളൂ രോഗാവസ്ഥയിൽ പള്ളിയിൽ ജമാഅത്തിന് വരേണ്ട കാര്യം ജമാഅത്ത് നമസ്കാരം ഞാൻ വേറെ പറയും ഇപ്പം വിഷയതല്ല ജമാഅത്തിൽ എങ്ങനെ പങ്കെടുക്കണം എന്നുള്ളത് പക്ഷേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായ ഘട്ടത്തിലും അലിബിൻ അബി താലിബിനെയും അബ്ബാസുബിൻ അബ്ദുൽ മുത്തലിബിനെയും ഒക്കെ വിളിച്ചിട്ട് തലയിൽ വെള്ളൊക്കെ പാർന്ന് ബോധം വരുത്തി എന്നിട്ട് രണ്ടാളുടെയും ചുമലിൽ താങ്ങി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഇരുന്ന് നമസ്കരിക്കുകയാണ് എന്നിട്ട് ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളിൽ മരണപ്പെടുന്നതിന്റെ മുമ്പുള്ള തൊട്ടടുത്ത നിമിഷങ്ങളിൽ എന്താണ് ഈ സമുദായത്തിനോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത് വസീയത്ത് ചെയ്തത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിപ്പോ ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അസ്വല അസ്വല നമസ്കാരമാണ് നമസ്കാരമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രവാചകൻ തിരുമേനി അന്ത്യനിമിഷത്തിൽ കണ്ണടയുന്നതിന്റെ തൊട്ട് നിമിഷം മുമ്പ് വരെ ഈ സമുദായത്തിനോട് കരാറ് വാങ്ങുന്നത് അസ്വല അസ്വല നിങ്ങൾ നിസ്കരിക്കുക നമസ്കാരം നിലനിർത്തുക ഒമാമലക്ക തൈമാനക്കും നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ചും നിങ്ങൾ സൂക്ഷ്മത പുലർത്ത് അത് വേറെ വിഷയമാണ് ഇപ്പം ഞാൻ വിശദീകരിക്കണില്ല അപ്പം നമസ്കാരത്തെ സംബന്ധിച്ച് നബിദിനബേന് സല്ലാഹു അലഹി വസല്ലം അത്രയും കൂടി എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ നമസ്കാരത്തെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഫറദ് നമസ്കാരം നഷ്ടപ്പെടലില്ലേ ഇല്ലേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അലഹമില്ല വളരെ സന്തോഷകരമായ ഈമാനികപരമായ ഒരു അനുഭവമാണത് നബിദിനമേന് സല്ലാഹു അലൈഹി വസ്ല്ലം ഇസ്ലാമിനെ സംബന്ധിച്ച് ദീർഘദർശനം ചെയ്ത സന്ദർഭത്തിൽ പറഞ്ഞു ഒരു കാലഘട്ടം വരും ഒരു കാലഘട്ടം വരും ഇസ്ലാമിന്റെ ഓരോ സാധനവും ഇങ്ങനെ അഴിഞ്ഞു പോകാൻ തുടങ്ങും കയറുണ്ടല്ലോ കയറ് കയറിന് കുറേ പിരി ഉണ്ടാവും നാലഞ്ച് പിരി കൂടിയിട്ടാ കയറുണ്ടാവുക കയറിന്റെ വണ്ണത്തിനനുസരിച്ച് പിരി കൂടും ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ആ പിരി ഉടയും ഓരോ പിരിയും ഉടഞ്ഞ് കയറിൽ നിന്ന് വേർപ്പെടാൻ തുടങ്ങും ഉറൽ ഇസ്ലാമ ഉറവത്തൻ ഉറവത്തൻ മാല പൊട്ടി സാധനം ചാടിപ്പോകുന്നത് പോലെ ഇസ്ലാമിന്റെ ഓരോ ഗുണങ്ങളും അതിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങും ഓരോന്നോരോന്ന് പോകുമ്പോ അതിന്റെ തൊട്ടടുത്തുള്ള ഓരോന്നും അങ്ങനെ മുറുകി പിടിക്കുമ്പോൾ ഓരോന്നോരോന്ന് ഇസ്ലാം എന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഏതാണോ അവിടെ ബാക്കിയുള്ളത് അയിമങ്ങനെ കടന്ന് മലക്കം മറിഞ്ഞ് പിടിക്കും മുങ്ങിപ്പോകുന്നവനെ പോലെ എന്നിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഖലൻ ആദ്യം തന്നെ അവർക്ക് നഷ്ടപ്പെടുന്നത് അൽ ഹുക്മ ഭരണാധികാരമായിരിക്കും ഹുക്കൂമത്ത് പോകും രാഷ്ട്രീയ അധികാരം പോകുന്ന അതിപ്പിന്റെ വിഷയമല്ല പക്ഷെ ഒന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റൂല കാരണം വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടപ്പോ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇസ്ലാമിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹുക്കൂമത്ത് ഇസ്ലാമിക ലോകങ്ങളിൽ പലയിടത്തും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന് ഹുക്കൂമത്തില്ലേ ലോകത്ത് ഇസ്ലാമിന് ഹുക്കൂമത്തില്ല എവിടെയും നിങ്ങൾ അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ട കാര്യമല്ല അറബ് രാജ്യങ്ങളിൽ ഇസ്ലാമില്ല പാകിസ്ഥാനിൽ ഇസ്ലാമില്ല അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമില്ല ബ്രൂഡയിലും ബംഗ്ലാദേശിലും അതുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല അതൊക്കെ നിസ്കാരത്തിലും പേരിലുമൊക്കെയാ അല്ലാതെ അതിന്റെ അപ്പുറം ഇസ്ലാം അമേരിക്കൊക്കെ ഒരു അധികാരമില്ലെന്ന് ഇസ്രായേലിനൊരു അധികാരമുണ്ടല്ലോ ഇപ്പോൾ ഇല്ലേ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എത്തിരി പോകുന്ന സാധന ഒരു ഞാഞ്ഞൂലിന്റെ വലിപ്പം കൂടിയില്ല ഭൂമിയിൽ മൊത്തം എടുത്ത് പരിശോധിച്ച പക്ഷേ ചിദംബരത്തെ വടച്ചവരയിൽ നിർത്തുന്നു മൻമോഹൻ സിംഗിനെ വരച്ചവരയിൽ നിർത്തുന്നു അതുപോലെ തന്നെ അലി സർദാരിയെയും അബ്ദുള്ള രാജകുമാരനെയും ഒക്കെ ഇടത്ത് വരച്ചു നിർത്തുന്നു ഇത് ഇസ്രായേലിൽ ഒരു കരുത്ത അതിന് പൊളിറ്റിക്കൽ പവർ ഉണ്ട് രാഷ്ട്രീയ പവർ അങ്ങനെ തന്നെയാണ് അതിനെ പറയേണ്ടത് ഈ പവർ ഇസ്ലാമിന് ഇല്ലെന്ന് അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പിടിച്ചുണ്ടായാലൊന്നും ചോദിക്കാൻ ആളില്ലാത്തത് ചോദിച്ചാരും പറയാത്തത് മുപ്പത്തഞ്ച് സ്കൂളിന് കൊടുക്കുമ്പോൾ തന്നെ എൻ എസ് എസ് ഒച്ചവെക്കാനുള്ള കാരണം എന്താ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയണത് മുസ്ലിം ലീഗ് അമിതമായി ചെയ്യുന്നു എന്തേ മുസ്ലിം ലീഗ് ചെയ്തത് ഞാൻ മുസ്ലിം ലീഗിനെ ഞാൻ മുസ്ലിം ലീഗുകാരനൊന്നുമല്ല മുസ്ലിം ലീഗ് ചെയ്യുന്ന എല്ലാറ്റിനെയും ന്യായീകരിക്കാൻ ഞാൻ ആളുമല്ല അതേസമയം മുപ്പ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച മുപ്പത്തഞ്ച് സ്കൂളുകൾക്ക് എയ്ഡഡ് അംഗീകാരം ഗവൺമെന്റ് കൊടുക്കുന്നു എന്നുള്ളത് കേരളത്തിലെ സാമുദായിക സംഘടനകളെ വിരളി പിടിപ്പിക്കുന്നുവെങ്കിൽ കാരണം മുസ്ലിങ്ങൾ പിന്നോക്കക്കാരെ അങ്ങനെ പോണ്ട ഓലങ്ങനെ പോണ്ട കാര്യമില്ല വളരേണ്ട കാര്യമില്ല ഇതാണ് ചർച്ച നടക്കുന്നത് കാരണം നമുക്ക് അധികാരമില്ല നമുക്ക് അധികാരമില്ല എന്തേ പറഞ്ഞിട്ട് ഇറ്റലിക്കാരെ ജയിലിൽ കൊടുന്നപ്പോൾ എങ്ങനെയാണ് ജയിലിലിട്ടത് അല്ലല്ലോ ബോ എന്താ ഡോൺ ബോസ്കോ സ്കൂള് നല്ല ഇറ്റാലിയൻ ഫുഡ് അതേസമയം നിങ്ങൾ മുസ്ലിം ആളുകളെ പിടിച്ചുണ്ടോ നിങ്ങൾ നോക്കിയും എവിടെ കൊണ്ടിട്ടിടുന്നത് ഓനങ്ങൾക്കൊന്ന് പുറത്ത് കാണാൻ തന്നെ മാ പഠിച്ച പണി പതിനെട്ടും നോക്കിയാൽ പോലും നിങ്ങൾക്ക് ഓനെ പുറത്ത് കിട്ടൂല എല്ലാ പണിയും കാരണം ഇറ്റലിക്ക് പവറുണ്ട് അത് യൂറോപ്യൻ രാജ്യമാണ് അത് അമേരിക്കയുടെ ശിങ്കിടികൾ ആഗോള ക്രൈസ്തവതയുടെ പര്യായങ്ങളിൽ ഒന്ന അതിന് പവർഫുള്ളായ ഒരു രാഷ്ട്രീയ സൈനിക സാമ്പത്തിക അധികാരമുണ്ട് ഇസ്ലാമിന് അതില്ല അതുകൊണ്ട് ഇല്ല കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ടില്ല ഞാൻ അതിന്റെ മറ്റു വിശദീകരണങ്ങളിലേക്ക് പോണില്ല അലഹമില്ല ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ടുണീഷ്യയിൽ തിരിച്ചു വന്നിരിക്കുന്നു ഒന്ന് വളരെ അനുഗ്രഹീത മുല്ലപ്പൂ വസന്തൻ ജാസ്മിൻ റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തത് അലഹമില്ല ഈജിപ്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു ധാരാളം കാലങ്ങൾക്ക് ശേഷം ഫറോവമാരുടെയും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിനിധികൾക്ക് ശേഷം മുഹമ്മദ് മുർസി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ ഇന്ന് ഈജിപ്തിന്റെ ഈജിപ്ത് ഇസ്ലാമിന്റെ മർമ്മമാണ് മധ്യപൗരസ്ത്യ ദേശത്തെ അതിന്റെ റൂഹാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അതിന്റെ മറ്റു ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോണില്ല നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം തുർക്കിയിൽ തുർക്കിയിൽ റജബ് തയ്യബ് ഉർദുഖാൻ വളരെ മനോഹരനായ പ്രസിഡന്റ് ഇസ്രായേലിന് ആവശ്യമാണ് അമേരിക്കക്ക് ആവശ്യമാണ് അറബികൾക്കും ഇറാനും ആവശ്യമാണ് ലോകത്ത് ഇത്രയും നയതന്ത്ര പ്രാധാന്യമുള്ള വ്യക്തിത്വമല്ല ഇങ്ങനെ ഇന്ന് ലോകത്ത് പിന്നെ ഇറാനുണ്ട് പക്ഷേ ഇറാൻ വേറെ ഒരു ഷെയ്പ്പാണ് അതിനെ തള്ളിക്കളയേണ്ട അത് അത് അതും നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വളരെ ക്ലിപ്ത് ഇറാന് ശേഷം ഇറാനില് വളരെ മുമ്പ് നടന്നു അതിനുശേഷം ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നേരെ ഇസ്ലാമിന് ഒരു വ്യവസ്ഥയായി ഒരു ഇസ്ലാമിനെ ഒരു ക്രമമായി അംഗീകരിക്കുന്ന ഘടന ആഗോളതലത്തിൽ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അലഹമില്ല ഇത് നഷ്ടപ്പെട്ടിട്ട് അഞ്ഞൂറ് കൊല്ലായി റസൂർ പറഞ്ഞതാ അത് നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെടാൻ ഹുക്കുമായിരിക്കുന്നു നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടും ലോകത്തെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പവർ നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇത് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വാഹ്റുഹുന്ന അവസാനം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിസ്കാരമായിരിക്കും അവസാനം നിങ്ങൾക്ക് നഷ്ടപ്പെടുക നമസ്കാരമായിരിക്കും പോ നിസ്കാരം പോകും കഴിഞ്ഞെന്ന് എന്താണ് ഞാൻ ഈ പൊളിറ്റിക്കൽ പവർ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മുസ്ലിം രാജ്യങ്ങളൊന്നും ഇല്ലാതിരിക്കണമെന്നില്ലല്ലോ ഇവിടെ പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയുള്ളൊരു പ്രശ്നം എന്താ മുസ്ലിങ്ങൾക്ക് പവറില്ല മുസ്ലിങ്ങൾക്ക് അന്തസ്സില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആ ധാർമ്മിക ഞാൻ പറഞ്ഞ അന്യായമായിട്ട് ഇടപെടുന്നതിനെ കുറിച്ചൊന്നുമല്ല വർഗീയ സാമുദായിക വികാരങ്ങളോടുകൂടി മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയും മുസ്ലിങ്ങൾ തെറ്റ് ചെയ്താൽ മുസ്ലിം അതും തെറ്റന്നെ അതും ഇസ്ലാമിന്റെ പക്ഷത്ത് നമ്മൾ പറയണോ ചെയ്തത് തെറ്റാണെന്ന് മുസ്ലിങ്ങൾക്ക് ന്യായം ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അതും ഇസ്ലാമിന്റെ പക്ഷത്ത് നമ്മൾ പറയണം ഇവർക്ക് ലഭിക്കേണ്ട ന്യായം ലഭിക്കേണ്ടതുണ്ട് അല്ലാതെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒക്കെ കിട്ടണം മുസ്ലിം സമുദായ ഒരു ജാതീയ വർഗീയ സാമുദായിക സംഘടനയായിട്ട് വളർന്നു വികസിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് മറിച്ച് ലോകത്ത് നന്മയും ശാന്തിയും ധർമ്മവും സത്യവും നീതിയും ഒക്കെ പുലർത്തുന്ന അതിന് നേതൃത്വം നൽകുന്ന ഖുർആാനിന്റെ എല്ലാ കൽപ്പനകളും ആ സ്വഭാവത്തിലാണ് അമ്രംബിൽ മാറൂഫ് അനിൽ മുൻകർ ഖുർആൻ അങ്ങനെയുള്ള വെച്ചു ഒരു പവറുള്ള ശക്തിയായിട്ടേ ഖുർആൻ മുസ്ലിം മുത്തനെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ ഒരു ഉപദേശ കമ്മിറ്റിയായിട്ട് വായന കമ്മിറ്റിയായിട്ട് മുസ്ലിം സമുദായത്തിലെ ഖുർആൻ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ല ഒരു സതുപദേശകന്മാര് ഒരു സുവിശേഷകന്മാര് ഒരു വാഴ പറയുന്നോല് ഒരു ഒരു മാപ്പ് സാക്ഷികൾ നിസ്സംഗരായ ഒരു സമൂഹമായിട്ട് ഖുർആൻ എവിടെയും നിങ്ങൾ ഖുർആന്റെ പദങ്ങൾ പോലും എടുത്ത് പരിശോധിച്ചു നോക്ക് ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ നിങ്ങൾ ഉത്തമ സമുദായമാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ലീഡർ ക്വാളിറ്റിയുള്ള കിങ് മേക്കർ സ്വഭാവമുള്ള മുന്നേറുന്ന പ്രവണതയുള്ള മുന്നിൽ നിന്ന് നയിക്കുന്ന സ്വഭാവമുള്ള അമാമ് ഇമാമ് ഉമ്മ ഇതൊന്നൊക്കെയാണ് ഉമ്മത്ത് എന്നുള്ള പദമുണ്ടായത് ആ ഉമ്മത്താണ് നിങ്ങൾ മുന്നിൽ നിൽക്കേണ്ട സമുദായമാണ് നിങ്ങൾ അമേരിക്ക ഇസ്രായേലും എല്ലാം മുമ്പിൽ നിൽക്കേണ്ടതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരാണ്ടാണ് മുന്നിൽ നിൽക്കുന്നതിന്റെ ഫലമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറിച്ച് നിൽക്കേണ്ടത് നിങ്ങളാ നിങ്ങളുടെ കയ്യിൽ ഒരു സംഗതി ഇങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം തമ്മുറൂനബിൽ മാറൂഫി നന്മ കൽപ്പിക്കണം നിങ്ങൾ നന്മ ഉപദേശിക്കുന്ന ആളുകൾ അമറ കൽപ്പിച്ചു എന്നാ കൽപ്പിക്കണമെങ്കിൽ ഖുർആന്റെ പ്രയോഗം പോലും വളരെ അടിസ്ഥാനപരമായി നമ്മൾ വിശകലനം ചെയ്യേണ്ടതാ എന്തുകൊണ്ടാ ഖുർആൻ അങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞത് എന്താ കൽപ്പിക്കണമെങ്കിൽ അധികാരം ഉണ്ടാവണം അധികാരമുള്ളവനെ കൽപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉപദേശിക്കാനേ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ അങ്ങനെ ഞാനൊന്ന് പറയാണ് നിങ്ങളോട് എന്നൊക്കെ വിനീതാപേക്ഷയെ നടത്തുള്ളൂ അതേസമയം കൽപ്പിക്കണമെങ്കിൽ ഖുർആൻ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചിടത്തൊക്കെ അമ്രംബിൽ മഴറോഫ് നന്മ നിങ്ങൾ കൽപ്പിക്കുക നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം നടക്കുള്ളൂ അതേസമയം നിങ്ങൾ വാപ്പ മെലിഞ്ഞ് ഒട്ടി അവിടെ കിടക്കുകയാണെങ്കിൽ മക്കൾ വരികയില്ല നിങ്ങൾക്ക് അധികാരമുണ്ട് അധികാരം ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട പണിയുണ്ട് കുട്ടികളെ പോറ്റണം തീറ്റണം അവരെ വളർത്തണം അവർക്ക് വേണ്ടി അധ്വാനിക്കണം ആ ഒരു ബാധ്യതയിൽ നിന്നാണ് കുട്ടിയുടെ മുകളിൽ നമുക്കൊരു അധികാരം അല്ലെങ്കിൽ അവനെ സ്വാധീനിക്കാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് എന്നതുപോലെ മുസ്ലിം ഉമ്മത്തിന് അധികാരം വേണം ഖുർആന്റെ പ്രയോഗങ്ങൾ പോലും അങ്ങനെയാ ഖുർആൻ എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ഹവാരിയും നിങ്ങൾ ഹവാരി ഞാൻ അതിലേക്ക് പോണില്ല അപ്പൊ പറഞ്ഞത് ഈ ഒരു ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം അത് അത് നഷ്ടപ്പെട്ടു പോയിരുന്നു നഷ്ടപ്പെട്ടു ഞാൻ പലപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ പോയ കഥ പറഞ്ഞല്ലോ ഖത്തറിൽ പോയിട്ട് ഇമാം ഡോക്ടർ യൂസുഫ് അൽ ഗർദാവിണ്ട് അദ്ദേഹത്തിന്റെ ഹുത്തുബയാന്ന് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷം ഒന്ന് ആ ഹുത്തുബ കേട്ടപ്പോൾ എല്ലാം കൂടി എനിക്ക് മനസ്സിലായി പക്ഷെ കുറെ തിരിഞ്ഞു അദ്ദേഹം അന്ന് ഈജിപ്തിലെ ഈ പട്ടാള ഗവൺമെന്റ് അവിടുത്തെ പാർലമെന്റിനെ പിരിച്ചുവിട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പങ്കുവച്ചിട്ട് അദ്ദേഹം പറഞ്ഞു മുർസിയെ നിങ്ങൾ വിജയിപ്പിക്കണം മുർസിയെ നിങ്ങൾ വിജയിപ്പിക്കണം പ്രത്യേകിച്ച് വയസ്സന്മാരോടല്ല ഞാൻ പറയുന്നത് ഈജിപ്തിലെ ചെറുപ്പക്കാരോട് ഈജിപ്തിലെ യുവ പണ്ഡിതന്മാരോട് അല്ലാഹറിലെ പണ്ഡിതന്മാരോട് യുവ വ്യവസായികളോട് യുവ ടെക്നിക്കൽ വിദഗ്ധന്മാരോട് ഇസ്ലാമിന്റെ യുവത്വത്തോട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളെ വിളിച്ചുകൊണ്ട് വയസ്സായവരോടെന്ന് പറഞ്ഞു കേട്ട കാര്യമില്ല ഓല അതിന്റെ കർമ്മശാസ്ത്രവും ഫിക്കുഹും ഒക്കെ കെട്ടിപ്പടഞ്ഞ കിടക്കുകയായിരിക്കും അതിനു പകരം നിങ്ങൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ആ കുത്തുബ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു വികാരം എന്നായിരിക്കും ഒരു അബൂബക്കർ ലാൻഹുവിന്റെ നമ്മൾ കേൾക്കുക എന്നാണ് ഒരു ഉമർ അബുൽ ഖത്താബിന്റെ കുത്തുബ നമ്മൾ കേൾക്കുക എന്നാണ് ഒരു മുഹമ്മദ് നബി തിരുമേനിയുടെ കുത്തുബ നമ്മൾ കേൾക്കുക ഇപ്പോൾ മതരാഷ്ട്രീയ അധികാരമുള്ള ഒരാളുടെ കുത്തുബ കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമല്ല ഞാൻ രാഷ്ട്രീയ നേതാവല്ല എനിക്കിവിടെ ഭൗതികമായ അധികാരമല്ല ഞാനൊരു മതപ്രസംഗകൻ മാത്രമാണ് ഇനി ഞാൻ മതപ്രസംഗകനാണെങ്കിൽ ഇനി ഞാൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഞാൻ മതപ്രസംഗകനല്ല ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് പക്ഷേ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പറിനെ കഅബയിലെ ആ ഹജ്ജിലെ ഹജ്ജത്തുൽ വദാഇന്റെ അറഫ സമ്മേളനത്തെ ഇസ്ലാമിന്റെ രണ്ട് മുഖങ്ങളെയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഇഹപര ലോകങ്ങളെ ആത്മീയതയെയും ഭൗതികതയെയും ആകാശത്തെയും മണ്ണിനെയും ദുനിയാവിനെയും ആകാശത്തെയും ഒരേ സമയം കൂട്ടിവെച്ചുകൊണ്ട് അത് പറയാൻ പവറുള്ള ഒരു പ്രവാചകന്മാർ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ അധികാരമുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അലഹമില്ല ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു നാൾ ഇസ്ലാമിന്റെ മിമ്പറിനെ പ്രത്യേകിച്ച് കഥയിലെ മിമ്പറിനെ മസ്ജിദ് നബവിയിലെ മിമ്പറിനെ ഭരണക്കാർ എഴുതി കൊടുക്കുന്ന ഹുതുബക്ക് പകരം ഭരിക്കുന്നവൻ തന്നെ അവന്റെ സ്വതസ് സ്വതന്ത്രമായ സ്വഭാവത്തിൽ ഹുതുബയായി ആ മക്കയുടെയും മദീനയുടെയും വൈദുൽ മുഖദ്സിന്റെയും അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളുടെയും അകത്തടങ്ങളിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു ഹുതുബ ഈ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന് അതിനുള്ള ഭാഗ്യമല്ല കാരണം നമുക്ക് ഹുക്കുമില്ല ഉള്ളത് ഹുക്കുമും ഇതും വേറെ വേറെയാ അപ്പൊ തിരിച്ചു കിട്ടണം ആ ഹുക്കുമിപ്പൊ ലേശീച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ടുണീഷ്യ അതാണ് ഈജിപ്ത് അതാണ് ആ തുർക്കി എന്ന് നമ്മൾ തിരിച്ചറിയുക ഇനിയും വരണം നിങ്ങൾ പ്രാർ ഞാൻ പറയുന്നു ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ നിസ്കാരത്തിലൊക്കെ റജബ് തയ്യബ് ഉർദുഖാൻ മുർസി അതുപോലെ തന്നെ റാഷിദുൽ ഗനൂഷി ഇവരൊക്കെ ഇസ്ലാമിനെ പുതിയ കാലത്ത് വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കക്കും ഇസ്രയേലിന് പോലും നിരാകരിക്കാൻ കഴിയാത്തവണ്ണം നിരാകരിക്കാൻ കഴിയാത്തവണ്ണമുള്ള ഇതുവരെ ഇസ്ലാം ടെററിസമായിരുന്നു ഭീകരവാദമായിരുന്നു തീവ്രവാദമായിരുന്നു പക്ഷേ ഇന്നവർ പറയുന്നു മുൻവിധികൾ പാടില്ല മുൻധാരണകൾ പാടില്ല അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക ഒന്നാമത്തെ ദിവസം തന്നെ മുർസി കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ തലവൻ അൽ അസ്ഹറിലെ ആ കൈറോയിലെ കോപ്റ്റ് ബിഷപ്പിനെ കണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് സംവദിക്കുകയും അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും പിൻബലവും പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും ഒക്കെ വളരെ ഹൃദയസ്പർക്കായ രീതിയിൽ നിർവചിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ മഹാവ്യക്തിത്വങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ പറഞ്ഞതിന് ചുരുക്കം വാ അപ്പോ ഇന്ന് തിരിച്ചു വരിക പക്ഷെ അന്ന് നഷ്ടപ്പെട്ടിരുന്നു രാജ്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇസ്ലാമിന് പവർ ഉണ്ടായിരുന്നില്ല വാഹ്റഹുന്ന സ്വലാത്ത് നിസ്കാരം പോകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടാവുന്നൊന്നുമല്ല നിസ്കാരത്തിന്റെ കരുത്ത് നിസ്കാരത്തിന്റെ തക്കവ നിസ്കാരത്തിന്റെ ഇഖലാസ് നമസ്കാരത്തിന്റെ ജിഹാദ് നമസ്കാരത്തിന്റെ അമലു സ്വാലിഹാത്ത് നമസ്കാരത്തിന്റെ ഖുശുവ് ഇതൊക്കെ നഷ്ടപ്പെട്ട ഒരു നമസ്കാരം നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ല പോലെ വരുന്നൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം വാഹ്റഹുൻ അസ്വല പൊളിറ്റിക്കൽ പവർ പോകുന്നു പറഞ്ഞപ്പോഴും മുസ്ലിങ്ങളുടെ കയ്യിൽ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് പവർ ഉണ്ടായിരുന്നില്ല എന്നതുപോലെ നിസ്കാരം പോകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിസ്കരിക്കാത്തവരുണ്ടാവുന്നല്ല നിസ്കരിക്കുന്നവന് ഉള്ളുണ്ടാവില്ല അതിന് കടമ്പുണ്ടാവില്ല അതിന് മറമുണ്ടാവില്ല ആ നമസ്കാരം കൊണ്ട് അവനെ തന്നെയും അവനെ നിയന്ത്രിക്കാനുള്ള കരുത്തുണ്ടാവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അത്തരമൊരു നമസ്കാരത്തെ അത്തരമൊരു നമസ്കാരത്തെ ഹൃദയത്തെയും ശരീരത്തെയും സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളെയും ഒക്കെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു നമസ്കാരത്തെയാണ് ഞാനും നിങ്ങളുമൊക്കെ മുറുകെ പിടിക്കാനും നിലനിർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് എന്നാണ് എൻ്റെ സഹോദരന്മാരുടെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുബാനുവത്തായാല അതിനൊക്കെയും നമ്മെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله പ്രിയമുള്ള സഹോദരങ്ങളെ ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്കത് മാത്രം ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ വീട്ടിലെ നമസ്കാരം നിലനിർത്തുക ഈ റമദാൻ വരുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ പെൺകുട്ടികളോട് നിങ്ങളുടെ ആൺകുട്ടികളോട് ഒക്കെ തന്നെ നമസ്കാരത്തെ ശ്രദ്ധയോടുകൂടി നിലനിർത്താൻ പറയുക അതിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറയുക കഴിയുമെങ്കിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പറയുക സുന്നത്തുകളായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ പറയുക അതിൻ്റെ കൂടെ കുറച്ച് സമയം ഖുർആാനൊക്കെ ഓതാൻ പറ്റുമെങ്കിൽ ഓതാൻ പറയുക അങ്ങനെ റമദാനിനെ റമദാനെ കാത്തിരിക്കുകയുള്ള നമ്മൾ വന്നു വീഴുന്നതിന് പകരം റമദാനിനെ വളരെ ഇഷ്ടത്തോടുകൂടി സ്വാഗതം ചെയ്യാൻ അന്നാണ്ട് തറാവി തുടങ്ങണതിൻ്റെ മുമ്പ് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് രാത്രിയൊക്കെ ഒന്ന് എണീച്ചെന്ന് നിസ്കരിക്കും കുറച്ച് രണ്ടരക്കാത്തോ നാലരക്കാ ചെറിയ സുഹൃത്തോ നിസ്കരിച്ചാൽ മതി കുറച്ച് അള്ളാഹുവിനോടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും കുറച്ച് പ്രാർത്ഥനകളൊക്കെ വർദ്ധിപ്പിക്കും ഇങ്ങനെ സ്വാഭാവികമായ ഒരു നമസ്കാരത്തെ അങ്ങനെ നമസ്കാരവുമായി അല്ലാതെ റമലാനിൽ മാത്രമുള്ള റെഡിമെയ്ഡ് നമസ്കാരമായിട്ട് അള്ളാനെയും അള്ളാൻ്റെ റമലാനിനെയും കിതാബിനെയും പ്രവാചകനെയും ഒക്കെ പരിഹസിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ വീട്ടിലെയും നമ്മുടെയും പ്രവർത്തനങ്ങൾ ആകാൻ പാടില്ല അങ്ങനെയൊക്കെ ആവണുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് യാതൊരു സംശയവുമില്ല വളരെ പേടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടല്ലോ അള്ളാനെ കണ്ടുമുട്ടാനല്ലോ അല്ലേ ഞാൻ നിങ്ങളൊക്കെ നിസ്കാരം ഒഴിവാക്കിയ കുഫറാണെന്നാ നിസ്കാരം ഒഴിവാക്കിയ കുഫറാണെന്നാ എന്താണ് കുഫർ കാഫര്യങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ശിക്ഷ എന്താണ് അള്ളാഹു വെച്ചിട്ടുള്ള ശിക്ഷ ഫല്ലദീന കഫറു നിങ്ങൾ ധിക്കാരികളാണോ നിങ്ങൾ കാഫറുകളാണോ കുത്തിയാത്തലഹും സിയാബും മിനന്ന നല്ല തീയിൻ്റെ ഉടുപ്പ് നിങ്ങൾക്ക് വേണ്ടി അള്ള തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇടാനും ഇവിടുന്ന് ഇഷ്ടപ്പെട്ടൊക്കെ പൈസ കൊടുത്ത് വാങ്ങാം നല്ല മോഡൽ നോക്കി നല്ല ശരീരത്തിന് സുഖമൊക്കെ കിട്ടുന്ന സാധനം നോക്കി വാങ്ങണമല്ലോ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയിട്ട് പക്ഷെ നിങ്ങൾ മനുഷ്യരയിൽ വാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നല്ല സാധനം അഗ്നിയുടെ ഉടയാടകൾ കുത്തിയാഴ്ത്ത ലഹും സിയാബും മിനന്നാർ തീയിൽ നിന്ന് മുറിച്ചെടുത്ത ഖുറാൻ്റെ ആ പ്രയോഗം പോലും ടെക്സ്റ്റൈൽസിൽ നിന്ന് മുറിച്ചെടുക്കുന്നത് പോലെ തന്നെ കുത്തിയാഴ്ത്ത ലഹും സിയാബും മിനന്നാർ യുസബുമിം ഫൗഖി ഹമീം തീയിൻ്റെ ഉടുപ്പ് മാത്രമൊന്നുമല്ല നിങ്ങളെ കൊണ്ടുപോയി നിർത്തിയിട്ട് തലയിൽ നല്ല തിളച്ചു മറിയുന്ന ഭൂമിയിലെ സെൽഷ്യസിനൊക്കെ ഒരു കണക്കുണ്ട് നമുക്കറിയാവുന്ന ചൂട് സൂര്യന്റെ സെൽഷ്യസാ ഭൗതിക പ്രപഞ്ചത്തിൽ അവിടെ നിന്ന് നിൽക്കൂല നരകം അതിനേക്കാൾ വലിയ അവിടെയൊക്കെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ എങ്ങനെയാന്ന് അല്ല നമ്മുടെ ജീനും പ്രൊജക്റ്റും പ്രോഗ്രാമും ഒക്കെ മാറ്റും ശരീരത്തിൻ്റെ ആത്മാവിനെ ശരീരത്തിനൊക്കെ മാറ്റിപ്പണിയും പടച്ചോന് ഇങ്ങോട്ട് തരുണമൊക്കെ ഹൃദയത്തിന് തന്നെയാണ് മനസ്സിനാണ് ശിക്ഷയൊക്കെ തരിക അതിന് പറ്റുന്നൊരു ശരീരം ഇങ്ങനെ കപ്പ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ശരീരം അതിനെ പാകപ്പെടുത്തി തരും പിന്നീട് നമുക്ക് ചർച്ച ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ തലയിൽ കൊണ്ടുപോയിട്ട് അഗ്നിയുടെ തിളച്ചുമറിയുന്ന വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ ഒഴിച്ചു തരും തലക്ക് മുകളിൽ ഇങ്ങനെ ഒഴിക്കും ഇതൊന്നും ആലോചിക്കാൻ പറ്റില്ല ഞാൻ ഈ ചൂടത്ത് ഒരു രണ്ട് പ്ലാസ്റ്റിക് ചുടാൻ നിന്നിട്ട് വിയർത്ത് കുളിക്കുകയാണ് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് രണ്ട് പ്ലാസ്റ്റിക് ചുടുമ്പോൾ അതിൻ്റെ ഒരു ചൂടിനെ തടുക്കാൻ എനിക്ക് കഴിയണില്ല പിന്നെ അള്ളാഹു സുബാഹ തീയിൻ്റെ ഉടുപ്പും തലയിൽ കൂരിയൊഴിക്കുന്ന അഗ്നിയും അതിൻ്റെ വെള്ളവും യുസഹറുബിഹി മാഫി ബുത്തൂനിഹിം വൽ ജുലോ അതാണ്ട് കോരിയൊഴിച്ചാൽ അവൻ്റെ തല മാത്രമൊന്നുമല്ല വെന്തുരുക അവൻ്റെ വയറ് തിളക്കാൻ തുടങ്ങും ഉരുകിയ എണ്ണ ചെല്ലുന്നത് പോലെ തിളച്ച് മറിഞ്ഞ് വയറ് കെട്ടി തിളക്കാൻ തുടങ്ങും വൽ ജുലൂ അവൻ്റെ തൊലിയൊക്കെ പുള്ളി പുളിയും വേദനകളിൽ ഏറ്റവും ഭീകരമായ വേദനയാണ് തീപ്പൊള്ളല് നിങ്ങൾ പഠിച്ചു നോക്കുന്നുണ്ടോ തൊലിയാണ്ട് പുള്ളിയിട്ട് കിടക്കാനും നിൽക്കാനും അനങ്ങാനും ഒന്നിനും പറ്റൂല പുള്ളിയിട്ടില്ലല്ലോ എനിക്കുങ്ങൾക്കും പക്ഷെ അങ്ങനെ അങ്ങനെ പോയോ കൊണ്ടുങ്ങളോ പുള്ളി ആളുകളുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് തൊലിയും ശരീരമൊക്കെ ഇതൊക്കെ അല്ല പറയാ പടച്ചോനാണ് ഈ പറയണത് ഇത് തമാശക്ക് ഞാൻ നിങ്ങളെ രസിപ്പിക്കാൻ പറയണ അല്ല ഇത് ഇന്നിങ്ങളും കാത്തിരിക്കുന്ന അവസ്ഥയാണ് ഇത് ഈ ഖുർആൻ എത്രമാത്രം സത്യമാണോ ഈ ഇരിക്കുന്നത് എത്ര വലിയ സത്യമാണോ അതിനേക്കാൾ വലിയ സത്യമാണത് നാളെ അല്ലാൻ്റെ മുമ്പേ ആരുങ്ങളും വരുന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇത് നിന്നൊക്കെ കഴിച്ചിലായി പോകുന്നത് അഗ്നിയുടെ ഉടുപ്പും തീയിൻ്റെ വെള്ളമൊന്നുമില്ലാതെ തലച്ചോറും വയറുമൊക്കെ കത്തിയെരിഞ്ഞ് പൊള്ളി ശരീരമാകെ പൊട്ടിപ്പിളർന്ന് ബാക്കിയൊന്നും വിശദീകരിക്കാൻ കഴിയില്ല ഹോളിവുഡ് സിനിമയിലൊക്കെ കാണാൻ ചില രംഗങ്ങളൊക്കെ ഇതൊക്കെ ദീനൊക്കെ കിട്ടുന്നതാ ഓൽക്ക് ഭാവനയൊക്കെ കിട്ടുന്നത് ഖുറാനെന്നും ബൈബിളും ഒക്കെ തന്നെയാണ് വേറൊന്നും ഒന്നുമല്ല അതിന്റെ തിരക്കഥാകൃത്തുകളും കേട്ടോ അവിടെ വലഹും മഹാമിയുമിൻ ഹദീദ് കയ്യമ്മ വിലങ്ങി വെച്ചേരും തരും നല്ല പുള്ളികളായിട്ട് കുഞ്ഞനന്ദനൊക്കെ കൊണ്ടുപോകണ്ടില്ലേ നിങ്ങൾ എന്നതുപോലെ നിങ്ങളെയും കൊണ്ടുപോകും കയ്യിലൊക്കെ നല്ല സാധനം വെച്ച് നിന്നിട്ട് നടക്കണമെന്നും പറഞ്ഞിട്ട് വലഹും മഹാമിയുമിൻ ഹദീദ് ഇരുമ്പിന്റെ കൈവിരങ്ങുകൾ ഇതൊക്കെ കൂടി സഹിക്കാൻ കഴിയാതെ ഒന്ന് കഴിച്ചിലായി പോകാൻ ആഗ്രഹിക്കുമ്പോ അള്ളിമല്ലാന്റെ മലക്കാളും പറയും സുഖിക്കടാ ഇതൊക്കെ ഇതൊക്കെ അനുഭവിക്ക് ഇതൊക്കെ അനക്കുള്ളതാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഒന്ന് പരിശോധിക്കുകയും തിരിച്ചറിയും ജീവിതം വളരെ നൈമിഷികമാണ് നാളെ നേരം വെളുക്കും എന്നുള്ള കാര്യത്തിന് ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് പടച്ചോൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് എന്ത് തരം കുപ്പായവും എന്ത് തരം വെള്ളവും എന്ത് തരം ഭക്ഷണവും ഏത് തരം ഭൂമിയാണ് എനിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല ഒരു നിമിഷത്തെ നമസ്കാരം ഒരു ദിവസത്തെ നമസ്കാരം ഒരാഴ്ചയുടെ നമസ്കാരം എല്ലാ ശിക്ഷകളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കും നിങ്ങളുടെ മനസ്സ് തൗബയും ഇസ്തിഗ്ഫാറും ദ്വായും ഇഖലാസും ഒക്കെ കൂട്ടിച്ചേർന്നുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ ആ ഒരു സ്വഭാവത്തിൽ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തെ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും അതിൻ്റെ ശരിയായ രീതിയിൽ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ഒരു പ്രാവശ്യം കൂടി ഗൗരവത്തോടു കൂടി ഞാൻ ഉണർത്തുന്നു അള്ളാഹു നമ്മെ അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളിലുമൊക്കെ സംഭവിച്ചു പോയ പിഴവുകൾ അള്ളാഹു സുബാനോത്താല നമുക്ക് ഏവർക്കും പുറത്തു തരുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് കുറേ അതൊക്കെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ അള്ളാഹുവേ നിന്നോട് അടുക്കാനും നിന്റെ സ്നേഹവും നിന്റെ സന്തോഷവും നിന്റെ ഇഷ്ടവും നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമസ്കരിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ അള്ളാഹുവെ നീ ഞങ്ങളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ തമ്പുരാനെ അള്ളാഹു ഈ പ്രാർത്ഥനകൾ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളെ റമദാനിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ റമദാനിനു വേണ്ടി ഈ ഷഹബാനിനെ അനുഗ്രഹിക്കുകയും വരാനിരിക്കുന്ന റമദാനിൽ കൂടുതൽ നമസ്കരിച്ച് കൂടുതൽ നോമ്പെടുത്ത് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കാൻ അള്ളാഹുവേ നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ അള്ളാഹുവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടൊക്കെ ധാരാളം ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പടച്ചവനെ നീ ഞങ്ങളോട് കരുട കാണിക്കണേ തമ്പുരാനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഉപ്പാരുണ്ട് ഉമ്മാരുണ്ട് ഞങ്ങളുടെ മക്കളും ഇണകളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും മാർഗത്തിൽ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ നിന്റെ കാരുണ്യം കൊണ്ട് നീ അവരെ വലയം ചെയ്യണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ ഉമ്മ ഉപ്പ കുട്ടികൾ സുഹൃത്തുക്കൾ അധ്യാപകർ വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്തു കൊടുക്കുകയും ഖബറിലെ ബർസഹിലെ ബഷറയിലെ നരകത്തിലെ വേദനാജനകമായ ഓരോ അവസ്ഥകളിൽ നിന്നും അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ അള്ളാഹുവെ നിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ കൂടാൻ അവരെയും ഞങ്ങളെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ പുരാനെ മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ പുരാനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സ്വപ്നങ്ങൾ പുലരുന്നതായി ഞങ്ങൾ കാണുന്നു പടച്ച റബ്ബെ ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നല്ല ഈമാനും തത്വയും കരുത്തും നൽകി നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാനും അതിനെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും കരുത്തുള്ള രാഷ്ട്രീയ മത നേതാക്കന്മാരെ നൽകി ഈ ഉമ്മത്തിന് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ അള്ളാഹു മൊഫർലിൽ മുക്മിനീന വൽ മുക്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ വൽ അംവാത്ത് ഇന്നക മുജീബ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത് തയ്യബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും റബ്ബന ഗഫർ لنا ولإخواننا الذين سبقونا بالإيمان ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم بارك في شعبان وبلغنا رمضان ووفقنا فيه بالصيام والقيام وتلاوة القرآن يا رب العالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين آمين برحمتك يا رحم الراحمين واخر دعوانا الحمد لله وصلى الله على محمد صلى الله عليه وسلم